கம்பெனியன் யார் அப்படின்னு சொல்றாரு ദാവീദ് തന്റെ സുഹൃത്ത് ആരാണ് എന്ന് ഇവിടെ പറയുന്നു நூத்தி பத்தொன்பதாவது சங்கீதம் அறுபத்தி மூன்றாவது சங்கீதம். നൂറ്റി പത്തൊമ്പതാം സംഗീതം അറുപത്തി മൂന്നാം നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു டேவிட் எவ்வளவு பெரிய பொசிஷன்ல இருக்கிறவர் എത്ര വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ദാവീദ് தன்னுடைய ஃப்ரெண்ட்ஷிப்ஸ் வச்சுக்குவாங்க அப்படின்னு ചില വ്യക്തികൾ ലോകത്തിൽ അവരുടെ സൗഹൃദം ബന്ധം സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് கிங்னா அந்த கிங் ஈக்குவலா இருக்கக்கூடியதாங்க பொசிஷன்ல இருக்கிறவங்களுக்கு தான் ஃபெலோஷிப் ஃபெலோஷிப் அண்ட் ஃப்ரெண்ட்ஷிப் வச்சுக்குவாங்க രാജാവാണെങ്കിൽ രാജാവിനോട് അതേ നിലവാരത്തിലുള്ള ആളുകളുമായിട്ട് മാത്രം സൗഹൃദ ബന്ധം സൂക്ഷിക്കും நீ உலகத்துல அப்படிதான் இருக்கீங்க ഇന്ന് ലോകത്തിലും അങ്ങനെ തന്നെയാണ് நான் ஒரு பொசிஷன்ல இருக்கேன்னா பொசிஷன்ல உள்ளவங்க தான் என்னோட ஃப்ரெண்ட்ஸ் சர்க்கிள் ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്താണെങ്കിൽ ആ സ്ഥാനത്തുള്ള ആളുകൾ മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെയുള്ള ആളുകൾ മാത്രം என்னுடைய ரிச்சஸுக்கு தகுந்தாற் போல ஒரு ரிச்சஸா இருக்கிறவர்களுக்கு ஃப்ரெண்ட்ஷிப் அண்ட் ஃபெலோஷிப் എനിക്ക് ഒരു സാമ്പത്തിക നില ഇങ്ങനെയാണെങ്കിൽ ആ സാമ്പത്തിക നിലവാരമുള്ള ആളുകളുമായിട്ട് മാത്രമാണ് സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്നത് சில இடங்கள்ல நல்ல ஹை காஸ்ட்னா ஹை காஸ்ட்ல உள்ளவங்களோடு கூட ஃப்ரெண்ட்ஷிப் அண்ட் ஃபெலோஷிப் ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഉയർന്ന ജാതി എന്നവർ ചിന്തിക്കുന്ന ആളുകൾ അവര് അങ്ങനെയുള്ള ആളുകളുമായി മാത്രം അവരുടെ സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്നു சில உலக பிரகாரமான சில பியூட்டிஃபுல்லா இருக்காங்கன்னா பியூட்டிஃபுல்லா இருக்கிறோம் பியூட்டிஃபுல்லா இருக்கிறவங்களோட கூட ஃபெலோஷிப் அண்ட் ஃப்ரெண்ட்ஷிப் ആ, സുന്ദരികൾ സുന്ദരികളുമായി ഉള്ള കൂട്ടായ്മ அப்படின்னா டேவிட் அப்படிலாம் இல்லை ദാവീദ് അങ്ങനെയായിരുന്നല്ലേ அவர் யாரோட தன்னுடைய கம்பானியன்ஷிப் யாரோட வச்சுக்கிட்டாரு அப்படின்னா അവരാരോടെ ആരോ ആരോട് ചേർന്നാണ് ദാവീദ് തന്റെ സൗഹൃദ ബന്ധം സൂക്ഷിച്ചിരുന്നത് உமக்கு பயந்து உங்களுடைய கற்பனையில கை குளிர் எந்த மனுஷனா இருந்தாலும் சரி அவன் தான் என்னுடைய தோழன் அப்படின்னு சொல்றாரு നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു അങ്ങനെയുള്ളവനാണ് എന്റെ സുഹൃത്ത് மற்றவங்களாம் அவருக்கு ஃப்ரெண்ட்ஷிப்பே கிடையாது മറ്റാരോടും അവന് സൗഹൃദ ബന്ധമില്ല மேல ஐம்பத்தி ஏழாம் வசனத்துல இப்படி வாசிக்கிறோம் ചാറ്റിംഗ് വെച്ചിരിക്കീங்களா നിങ്ങൾ ദൈവത്തെ കൂടെയാണോ നിങ്ങൾ ചാറ്റിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് നിങ്ങളുടെ ഫേസ്ബുക്ക് എപ്രകാരമുള്ളതാണ് നിങ്ങളുടെ എസ് എൻ എസ് എസ് പരിമാറ്റങ്ങൾ നിങ്ങളുടെ എസ് എം എസിലൂടെയുള്ള നിങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറുന്നത് എങ്ങനെയാണ് യാരോട് അറിയിക്കുന്ന ശ്രമപ്പെട്ടത് നിങ്ങൾ ആരോടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഉലകത്തിലുള്ള നമ്മുടെ അവിശ്വാസികളോടുകൂടെ ഉള്ള ചാറ്റിംഗ് അധികമായി നിൽക്കുവാണാൽ നിങ്ങൾ ലോകത്തിലുള്ള അവിശ്വാസികളുമായിട്ടാണ് കൂടുതലായി സമയം നിങ്ങൾ ചാറ്റിങ്ങിനായിട്ട് സമയം ചെലവഴിക്കുന്നതെങ്കിൽ അമ്പത്തിയേഴാം വർഷം Lord is my portion you cannot say ദൈവം യഹോവ എന്റെ ഓഹരിയാകുന്നു എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും ആരാരെല്ലാം the lord is my portion சொல்றாங்களோ ആരൊക്കെ യഹോവ എന്റെ ഓഹരിയാകുന്നു എന്ന് പറയുന്നു അതിനുടെ പ്രൂഫ് നമ്മുടെ കമ്പാനിയൻഷിപ്പ് யாரா இருப்பார்கள் தேவன் பயப்படுகிறவர்களா இருப்பார்கள் ദൈവത്തെ ഭയപ്പെടുന്നവരോട് അവർക്ക് സൗഹൃദം காரியம் எளிதா இப்படி ஒரு வெளியே வெல்லுவிழி நேரிடும் அந்த நெருக்கத்தில் இந்த கிரிசிஸ் நான் செய்த முதல் காரியம் ஒரு வாலிபன் ഒരു ചെറുപ്പക്കാരൻ ഈ തന്റെ മുമ്പിലുണ്ടായിരുന്ന ഈ വെല്ലുവിളിയുടെ മുമ്പിൽ ദാനിയൽ എന്താണ് ചെയ്തത് വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭാരത ചില വിഷയങ്ങൾ ചില വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഞാൻ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിലേക്ക് ലോകമയത്വം പ്രവേശിക്കുന്നത് കടന്നു വരുന്നത് ഞാൻ കാണും ലോകമയത്വം the fashions of the world ലോകത്തിന്റെ ഫാഷൻസ് സ്ലോലി സ്ലോലി വളരെ പതുക്കെ പതുക്കെ ലോകത്തിന്റെ ഈ പരിഷ്കാരങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു அதாவது இங்கேருந்து தான் இந்த வெட்டிங் அப்படின்னு வந்துருச்சுன்னா எப்படிதான் அந்த ஃபேமிலி அந்த யங்ஸ்டர்ஸ் எப்படி மாறிடுவாங்கன்னு எனக்கு தெரியல ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ചെറുപ്പക്കാര് ആ കുടുംബാംഗങ്ങളൊക്കെ എങ്ങനെ മാറിപ്പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ஃபார் எக்ஸாம்பிள் சுடிதாரில் இருக்கிறப்ப பாலிவுட் பாலிவுட் பிள்ளைகளா இருக்கட்டும் இல்லை சகோதரிகளா இருக்கட்டும் ഉദാഹരണത്തിന് ഈ ആ, ചെറുപ്പക്കാരികളായ പെൺകുട്ടികളാകട്ടെ സഹോദരിമാരാകട്ടെ ചുരിദാർ ഇടുമ്പോൾ நல்லா ஃபுல் கவராக இருக்காங்க ஃபுல் கவர்டு അവര് നല്ലതായിട്ട് കവർ ചെയ്തിട്ടാണ് ആ, ധരിക്കാറുള്ളത് நல்ல மாடஸ்டான ட்ரெஸ் അത് നല്ല മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് அதே சாரின்ட்டு அப்படியே அதே சிஸ்டர் அதே வாலிப சகோதரியோ அல்லது சகோதரியோ சாரின்ட்டு வரும் பொழுது அவங்களுடைய பிளஸ் பிளவுஸ் எல்லாம் ஏன் இப்படி ஆகுதுன்னு தெரியல എന്നാൽ ഇതേ സഹോദരി തന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സാരി ഉടുത്ത് ബ്ലൗസ് ഇട്ട് വരുമ്പോൾ ബ്ലൗസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ പുറം കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചെറുതാർ ഇടുമ്പോ ഇതുവരയ്ക്കും ഒക്കെ എല്ലാം നല്ല രീതിയിലാണ് ചെറുതാർ ഇടുന്നത് സാരി ഇട്ട് ഉറപ്പെടുത് ആ സാരി ആവുമ്പോ ബ്ലൗസ് പോടുമ്പോഴത് ബ്ലൗസ് എടുക്കുമ്പോ നല്ല അതിങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞ് ഇറങ്ങിയായിരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഡിയാറിലോ ഓക്കെ சிறிதளவில் குழப்பமில்ல ஆனா இங்க வரும் பொழுது அது இங்கோட்டு மாறும்போ இது எங்கேருந்து வந்தது இது எப்படி தான் வந்தது ஒரு மேரேஜ் ஒரு ஒரு மேரேஜ் இல்ல ஒரு எவ்வளோ மேரேஜ்ல பார்த்துட்டேன் எனக்கு ஒரு விவாகம் இல்ல பல விவாகங்கள் கட்டும் ஒரு சிங்கில ஒரு ஒரு டென் தேர்ட்டிக்கு மேரேஜ் ஸ்டார்ட் பண்ணும் டென் தேர்ட்டிக்கு பத்தரைக்கு விவாகம் தொடங்கணும் நான் மேரேஜ் லீட் பண்றேன் ஞானோட விவாகம் நட நயிக்கேண்டது நான் டென் ஓ கிளாக்கு நான் ரெடி ஆகும்னு சொல்லியிருந்தேன் പത്ത് മണിക്ക് റെഡിയാകണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു போதுப்பா போதுப்பாங்கிற உன்னோட வரையும் மொழை மதி மொழை மதி மொழை மதி அவர் வருவார் சாதாரண புருஷன் இல்ல இது ஒரு சாதாரண வியக்தி அல்ல நூத்தி இருபத்தி ஏழு நாடுகளுக்கு என்னவா இருக்கிறார் நூற்றி இருபத்தி ஏழு நாடுகளுடைய ராஜா அதிபர் அகாஸ்மீருக்கு முன்பாக வரப்போறார் அகசுரேஷ் ராஜாவின் முன்பிலான வரான் போகும் அவருடைய ஸ்பிரிட் என்னவா இருந்துச்சு அப்படின்னா அவருடைய ஆத்மா வெந்தா இருக்கும் எஸ்தருடைய ஸ்பிரிட் எப்படி இருக்கணும் அப்படின்னா எஸ்தருடைய ஆத்மா வெந்தா இருக்கும் போதும்பா போதும் ப்ளீஸ் ப்ளீஸ் ப்ளீஸ் விட்டுருங்க ப்ளீஸ் ப்ளீஸ் போதும் விட்டுருங்க அப்படின்னு சொல்லணும் மதி மதி மதி മതി അധികം വേണ്ട അങ്ങനെ എന്നെ മതിയാക്ക് അതാണ് അതാണ് അതായിരിക്കണം അവരുടെ അർത്ഥം നിങ്ങൾ കൂടുതൽ ഇതൊന്നും കൂടുതലൊന്നും തേക്കണ്ട മതി മതി മതി സ്പിരിറ്റ് ഓഫ് എസ്റ്റർ അതാണ് എസ്റ്ററുടെ അർത്ഥം அதுக்கு மாறாக അതിന് പകരമായി തന്നെ ഫുള്ളോട് അഡോപ്റ്റഡോട് ഗോൾഡ് സ്റ്റൈലോട് നാം വരണം നിனைച്ചിരുന്നാൽ എന്നെ മുഴുവനുമായി അലങ്കരിച്ച് ലോകത്തിന്റെ ആ ഒരു രീതിയിൽ ഞാൻ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഈ പുറത്തു വന്ന പത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം വന്നു അവര് രണ്ടുപേരും മുട്ടുകുത്തിയിരിക്കുകയാണ് ഞാൻ മൈക്ക് എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ് அப்பதான் பாக்குறேன் முழங்கால் படிட்டு இருக்கிற பிள்ளைகளை அப்பதான் நான் பாக்குறேன் അപ്പോഴാണ് ഈ മുട്ടുകുത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിച്ചത് இவ்வளோ ப்ளவுஸ் ഇങ്ങനെയുള്ള പുറം മുഴുവൻ കാണിച്ചിരിക്കുന്ന ബ്ലൗസാണ് அப்படின்னு வேதனையோடு கூட എനിക്ക് ഹൃദയത്തിൽ ഭാരം തോന്നി அது அவ்வளோ டெக்கரேஷன் அது ഇത് മുഴുവൻ പലതരത്തിലുള്ള അലങ്കാരം ഞാൻ അതിനുശേഷം വീട്ടിൽ ചെന്ന് ചോദിച്ചു இந்த ப்ளவுஸ் எல்லாம் தைக்கிறதுக்கு எவ்வளவு கூலியா இருக்குன்னு நான் கேட்டேன் ഈ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ എത്ര കാശ് ചെലവായി എന്ന് ചോദിച്ചു டூ தௌசண்ட்லேயும் த்ரீ தௌசண்ட் ஆகும் രണ്ടായിരം മുതൽ മൂവായിരം രൂപയാകും പോലും ദൈവമേ We are accountable to God. ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതല്ലേ சாதாரண ஒரு ப்ளவுஸுக்கு ഒരു ബ്ലൗസ് തയ്ക്കാൻ two thousand rupees charge three thousand rupees charge രണ്ടായിരം മൂവായിരം രൂപ തയ്ക്കാനുള്ള ചെലവ് வேர் இஸ் காட்லினஸ் എവിടെയാണ് ദൈവഭക്തി ಗಾಡ್ ಇಸ್ ಈ ಉಲಗತ್ தட் இஸ் வேர்லினஸ் അത് ലോകമയത്വമാണ് தட்ஸ் நாட் காட்லினஸ் അത് ദൈവം உலகத்தோட ஸ்பிரிட் உள்ளார வந்துடக்கூடாது ലോകത്തിന്റെ ആത്മാവ് അകത്തേക്ക് പ്രവേശിക്കുവാൻ പാടില്ല அது மற்ற நாட்கள்ல இல்ல மற்ற நாட்கள்ல இல்ல ഇത് മറ്റ് ദിവസങ്ങളിൽ ഇല്ല ஆனால் வெட்டிங்ஸ் வரும்பொழுது ஏன் ஏன் இந்த ஸ்பிரிட் உள்ளார வருதுன்னு தெரியல എന്നാൽ വിവാഹം എന്ന് പറയുമ്പോൾ അപ്പ പെട്ടെന്ന് എന്താണ് ഈ ആത്മാവ് അകത്തോട്ട് വരുന്നത് എനിക്കറിയില്ല அதை வந்து கரெக்டா பேரண்ட்ஸ் இந்த இடத்துல ஸ்டாண்ட் பண்ணி நிக்கணும் அந்த இடத்துல അവിടെ മാതാപിതാക്കൾ ഒരു നിലപാടോടെ അവിടെ നിൽക്കണം பிள்ளைகள் இப்பொழுதே அந்த ஸ்டாண்டர்ட்ல வரணும் நம்ம കുഞ്ഞുങ്ങൾ ഇപ്പോഴേ ആ ഒരു നിലവാരത്തിൽ അവര് ഏഹ്, വളർന്നു വരണം அந்த பிள்ளைகள் எப்படி வளரணும்னா இப்படி வளரக்கூடாது Isaiah chapter third Isaiah three യശയ മൂന്നാം അധ്യായത്തിലുള്ളത് പോലെ അല്ല இது வாசிக்கிறோம் കുഞ്ഞുങ്ങൾ വളരേണ്ടത് இது சார்ஜ் அகைன்ஸ்ட் இஸ்ரேல் ഇസ്രായേലിന് വിരോ- വിരോധമായിട്ടുള്ള ഒരു டாட்டர்ஸ் ஆஃப் சைனை குறித்து தேவனுடைய சார்ஜ் ഇവിടെ ഇതാ ഇസ്രായേൽ പുത്രിമാരെ കുറിച്ച് ദൈവം അവരെ കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ നോക്കുക தேவ குமாரத்திகள் அதாவது சியோன் குமாரத்திகளுக்கு எப்படி ஒரு ஃபேஷன்ஸ் உள்ளார வந்துருச்சுங்கிறத இந்த ஆர்டர் காமிச்சார் பதினாறாம் ഇവിടെ പതിനാറാം വാക്യത്തിൽ സിയോൻ കുമാരത്തികൾ സിയോൻ എങ്ങനെയാണ് ഈ ലോകത്തിന്റെ ഈ തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കടന്നു വന്നത് നമ്മോട് വായിക്കുന്നു പതിനാറാം വാക്യം യഹോവ പിന്നെയും അരളി ചെയ്തതെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറി കണ്ടിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലപ്പൊലി കേൾപ്പിക്കുകയും ചെയ്യും இது நிமித்தம் யெகோவா சிவபுத்திரிமாருடைய நிறைவேற்றிய சொறிவிடுவீர் இதில் வாசிக்கலாம் இருபத்தி மூணு வசனத்துல இருபத்தி ஒன்றாம் வாக்கியம் ഉത്സവ വസ്ത്രം മേലാട ശാൽവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമപടം ഇരുപത്തിനാല് വസനം ഇരുപത്തിനാല് അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും scent bottle scent bottle varieties of scent bottles വളരെയധികം സെന്റ് ഒക്കെ ഇട്ടിരുന്നു പക്ഷേ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരട്ടിച്ചിക്ക് പകരം കയറും പിടിമുഴലിന് പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം രട്ടും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും ഈ ലോകത്തിന്റെ പരിഷ്കാരങ്ങൾ കയറി വന്നപ്പോൾ തുടർന്ന് വായിക്കുന്നത് നാലാമത്തെ മൂന്നാം വാക്യം സിയോൻ കുമാരത്തിലൂടെ അഴുക്ക് വാസിക്കണം പുത്രിമാരുടെ മലിനത എന്ന് നമ്മോട് വായിക്കും സിയോൻ കുമാരത്തിലൂടെ അഴുക്കൈ ദേവൻ ನ್ಯಾಯಕ್ಕೆ ನಾವು ನಾಡು ಸಿಗ್ತೇವೆ ನಾವು ನಾಡು ನಿಕ್ಕುವ ಜೀವನ ಪುತ್ರಿ ಮಾರ್ಗ ಮಲಿನದ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം ഫാഷൻസ് അല്ല ഇതെല്ലാം ലോകത്തിന്റെ പരിഷ്കരണമാണ് ഇത് ഇന്ത്യ വാടി പയ്യൻ ഗേൾസ് മൊത്തമല്ല ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല നിൽക്കുന്ന താരങ്ങൾ അങ്ങനെയാണ് Absolut, da bin ich mit dir കുറിച്ച് നാം ഹൃദയത്തിൽ നിഗളിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളയും ഒന്ന് സമൂഹത്തിൽ ഒമ്പതാം അധികാരം ഒമ്പതാം അധ്യായത്തിൽ നാം വായിക്കും സൗണ്ട് നല്ല മുഖ നല്ല ഉയരമാണ് രണ്ടാം സ്ഥലത്ത് വാസിക്കും സൗലിനെ കുറിച്ച് സൗൽ യൗവനും കോമളത്വം ഉള്ളവനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു രണ്ടാം സ്ഥലം അണ്ടമാക്കി അവൻ അവനേക്കാൾ കോമനായ പുരുഷനില്ലായിരുന്നു ഇസ്രായേൽ മക്കളിൽ അവൻ എല്ലാവരേക്കാളും തോൾ മുതൽ ഒക്കെ നേടിയവനായിരുന്നു ഓക്കെ ദേവനോട് പുറക്കടിച്ചു സൊല്ല എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു എന്ന് പറയും പറഞ്ഞില്ല അഗ്നിയാണവരുടെ പ്രിയമുള്ളവരെ സൗ സൗന്ദര്യവാനായിരുന്ന ശൗൽ കോമളത്തമുള്ളവനായിരുന്നു ഉയരമുള്ളവനായിരുന്ന അവൻ നല്ല വളർച്ചയുടേവനായിരുന്ന അവൻ നല്ല പൊക്കമുള്ളവനായിരുന്നു ഇനി എലിയാം എന്നാൽ ഇവിടെ എലിയാവും സൗന്ദര്യമുള്ളവനായിരുന്ന അവൻ സുന്ദരനായിരുന്നു முக வளர்ச்சி உயர வளர்ச்சி உடையவனா இருந்தால் അവൻ പൊക്കമുള്ളവനായിരുന്നു அப்படின்னா என்ன அர்த்தம் அப்படின்னா എന്താണ് അതിന്റെ അർത്ഥം தேவன் வந்து உயர்ந்திருந்தா முகமும் அழகா இருந்தா தள்ளுறவருக்கு இல்ல ദൈവം പൊക്കമുള്ളവർ അല്ലെങ്കിൽ ആ, സൗന്ദര്യമുള്ളവർ അവരെ തള്ളുന്നവനല്ല ദൈവം சவுல தள்ளாதவ எலியாபு தள்ளினார் ശൗലിനെ തള്ളാഞ്ഞ കർത്താവ് എന്തിനാണ് എലിയാവിനെ തള്ളിയത് ஏனென்றால் എന്തുകൊണ്ടാണ് சவுல் மனத்தாழ்மையா இருந்தான் കാരണം ശൗൽ താഴ്മയുള്ള ഹൃദയം தன்னுடைய பார்வையில் சிறியவனா இருந்தான் തന്റെ കണ്ണിൽ അവൻ ചെറിയവരായിരുന്നു எவ்வளவு முக சௌந்தரியம் இருந்தாலும் எவ்வளவு உயர வளர்ச்சி உடையவனா இருந்தாலும் தன்னுடைய பார்வையில் ஒரு சிறியவனா இருந்தான் താൻ എത്ര സുമുഖനായിരുന്നെങ്കിലും തനിക്ക് എത്ര മുഖമുണ്ടായിരുന്നെങ്കിലും തന്റെ കണ്ണിൽ അവൻ എളിയവനായി தேவனோட தெரிந்து கொண்டார் ദൈവം അവനെ തിരഞ്ഞെടുത്തു ஆனால் எலியாவை എന്നാൽ എലിയാവോ நான் புறக்கணித்தேன் ഞാൻ അവനെ തള്ളിയിരിക്കുന്നു ஏன்னா എന്തുകൊണ്ട് அவனுடைய வளர்ச்சி நிமித்தமும் அவனுடைய முக அழகு நிமித்தம் அவன் சௌந்தரியத்தின் நிமித்தம் அவன் பெருமை அடைந்திருந்தான் കാരണം എന്താണ് അവന്റെ പൊക്കം നിമിത്തം അവന്റെ സൗന്ദര്യ നിമിത്തം അവൻ തന്റെ തന്റെ ഉള്ളത്തിൽ നികളം ഉള്ളവനായിരുന്നു அதனால ஆண்டவர் சொல்றாரு சாமுவேல் இந்த வார்த்தை சொன்னார் நானும் இருதயத்தை பார்க்கிறேன்னு சொன்னார் അതുകൊണ്ടാണ് ശമുവലിനോട് ആ, ഇപ്രകാരം ദൈവം പറയുന്നത് ഞാൻ ഹൃദയത്തെയാണ് നോക്കുന്നത് பிரியமானவர்களே പ്രിയമുള്ളവരെ, ஒருபோதும் இந்த உலகத்தினுடைய வெளி தோற்றத்தை வச்சு இந்த ஃபேஷன்ஸை வச்சு நம்முடைய காட்லினஸ் அது அல்ல പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് ഒത്തുകൊള്ളം ഈ ലോകത്തിന്റെ ബാഹ്യമായ ലോകം നോക്കുന്നത് പോലെ ആ രീതിയിലല്ല ആ പരിഷ്കാരങ്ങൾക്കൊത്തവണമല്ല ദൈവം എന്ത് എന്ത് സൂര്യനും ഉള്ളതിന്റെ വീട്ടിൽ അനുഭവിക്കാനായിട്ട് ഒരു സാഹചര്യത്തിലും ലോകത്തെ നമ്മുടെ ഭവനത്തിൽ നാം അനുവദിക്കരുത് പിള്ളേരിടത്തിൽ അനുഭവിക്കവേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ നാം അനുവദിക്കരുത് നമ്മൾ കുടുംബത്തിൽ കൊണ്ടുവരവേണ്ട നമ്മുടെ കുടുംബത്തിൽ നാം കൊണ്ടുവരരുത് നാം തഹാതവിധമായി നാം അനുഭവിക്കേണ്ട നാം ലോകത്തെ തെറ്റായ രീതിയിൽ നാം അനുഭവിക്കരുത് ഓക്കെ ഇവയിലെല്ലാം നാം ആക്കിനി പ്രാർത്ഥിക്കേണ്ടി ഇതിനെല്ലാം നാം ന്യായവിധിയിൽ കൊണ്ടുവരേണ്ടതാണ് ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ, சுருக்கமாய் തീർക്കട്ടെ ചുരുക്കമായി நாம் ஒருபோதும் இந்த உலகத்திற்கு நாம் நாம் போராடவே கூடாது നാം ഒരിക്കൽ പോലും ഈ ലോകത്തിന് വേണ്ടി നാം പോരാടുവാൻ പാടില്ല நாம் இங்க வாசிக்கிறோம் ரெண்டு திமுத்தி புஸ்தகம் രണ്ട് തിമത്യോസിന്റെ പുസ്തകം இரண்டாம் அதிகாரம் രണ്ട് തിമത്യോസ് രണ്ടാം അധ്യായം நல்ல ஒரு வார்த்தை நல்ல ஒரு வசனம் ரெண்டு திமுத்தி இரண்டாம் அதிகாரம் രണ്ട് തിമത്യോസ് രണ്ടാം അധ്യായം അവിടെ നല്ലൊരു വാക്യം ஆஹ் பத்தொன்பதாம் வசனம் வாசிப்போம் പത്തൊമ്പതാം വാക്യം വായിക്കട്ടെ എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കും കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനും എല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര நல்ல வார்த்தை கர்த்தர் தம்முடையவர்களை அறிவார் என்பதும் കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും கிறிஸ்துவனுடைய நாமத்தை சொல்லுகிற எவரும் அநியாயத்துக்கு விலகப்படும் என்று முத்திரையா இருக்கிறது കർത്താവിന്റെ നാമം யார் தம் கத்தருடையவர்கள் ஆறான கர்த்தாவில் உள்ளவர் அதாவது அநியாயத்தை விட்டு விலக சொல்றதை விட இப்ப வந்து நம்ம எல்லாருமே என்ன சொல்லுவோம் அப்படின்னா எல்லாருமே நம்ம என்ன சொல்லுவோம் இப்ப ஒரு ஒரு ஒரு விலங்கை வந்து பூனையா அல்லது விலங்க பூனையா அல்லது பன்றியாங்கிறது நம்ம எப்படி தெரிஞ்சு கொள்ளலாம் நான் ஒரு மிருகம் அது பூச்சையானோ இடம் என்ன எங்கேயும் அறியும் சாக்கடையை விட்டு விலகிடுச்சுன்னா அது என்னன்னு சொல்லுவோம் ഒരു ഓട ഒരു ഓടയിൽ നിന്ന് അതിന്റെ പെരുമാറ്റം കണ്ടാൽ അവർക്ക് മനസ്സിലാവും അസിസിയ മനസ്സിലാവും ഈ ഉലക தேவனுடைய தேவனுடையவர்கள் என்று சொல்லுகிறவர் ப்ரொமோஷனுக்காக நான் போராட மாட்டேன் ഈ പ്രൊമോഷനായി ഞാൻ പോരാടുകയില്ല சொன்னார் நான் இந்த உலகத்தான் அல்ல என்னுடையவர்கள் இந்த உலகத்துக்குரியவர்கள் அல்லன்னு சொன்னார் ഞാൻ அல்ல என்னோட உள்ளவர் ലോകക്കാരല്ല அல்ல ലൗകികരല്ല എന്ന് ഞാൻ நான் உலகத்துக்குரியவனாக இருந்தால் என்னுடைய சிஷ்யனை போராடி இருப்பார்கள் ஆண்டு சொன்னார் ശത്രുവാണെങ്കിൽ പോലും സാരമില്ല ഞാൻ കടശ്വരിക്ക് അവരെ സ്നേഹിക്കുന്നുണ്ട് അവസാനം വരെ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും അവർ പാദത്തെ ഞാൻ കഴുകും അദ്ദേഹത്തിന്റെ പാദത്തെ ഞാൻ കഴുകണം എന്നോട് എന്നോട് നാ കൊടുക്കണം എന്നോട് ജീവനെ കൊടുക്കണം എനിക്കുള്ളത് എന്റെ ജീവനെ ഞാൻ നൽകണം ഞാൻ അൻപ് കൂടണം ഞാൻ സ്നേഹിക്കണം ഞാൻ സമാധാനത്തെ നാടണം ഞാൻ സമാധാനം അന്വേഷിക്കണം അവിടെ ഐക്യപ്പെടുത്തിയ എന്നാൽ എനിക്ക് കൂട്ടായ്മ ആചരിക്കാൻ പറ്റില്ല ജീസസ് സംസാരത്തെ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു അവർ പണിവിടെ ചെയ്താൽ അവരെ அவனை அன்பு கூர்ந்தார் അവനെ സ്നേഹിച്ചു அவனை சமாதானம் செய்தார் അവനോടൊപ്പം സമാധാനം ആചരിച്ചു ஆனா அவரோட கூட ஐக்கியம் இல்லை എന്നാൽ അവനോടൊപ്പം കൂട്ടായ്മ ஜீசஸ் தான் நம்முடைய மா- மாதிரி യേശുവാണ് നമുക്ക് മാതൃക இப்ப ஜீசஸுடைய மாதிரி ஆண்டு காமிச்சார் യേശു ക്രിസ്തുവിന്റെ മാതൃക ஓகே ദൈവം കാണിച്ചു. நீ ஒரு பெருசா நீ தூக்கி கொடுக்க போறது கிடையாது നീ ഇവിടെ അധികം ഒന്നും കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ okay maintain peace with him അവനോട് സമാധാനം നീ ആചരിക്കുക ഒരടി കൊടുക്കുക அவர் கொடுக்கறதுனால அவருக்கு நன்மை கிடைக்குதா നീ കൊടുക്കുന്നതുകൊണ്ട് വിട്ടു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ அந்த வழியா அவர் போற வரதுக்கு ஒரு சௌரியம் வந்தா അത് അതുവഴി പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ പോകട്ടെ கணிதமான உலக பொருளால் சிநேகிதத்தை சம்பாதிச்சுக்க നീ അനീതിയുള്ള വാമനെ കൊണ്ട് നീ സുഹൃത്തുക്കളെ സമ്പാദിക്കുക ஓகே இன்னைக்கு வரைக்கும் எப்படி இருக்கும் அப்படின்னு അപ്പോ അതിനുശേഷം ഇതുവരെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയാം ரொம்ப ஸ்மூத்தா இருக்கும் വളരെ സ്മൂത്ത് ആയിട്ട് പോകും. நம்மை சூழ்ந்து இருக்கிறவர்கள் மத்தியில நாம் அமைதலோடு வாழ்படிக்கு ഞങ്ങളെ ചർച്ചിലുമുള്ള ആളുകളുടെ മധ്യത്തിൽ വളരെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും അൻപ് കുറുപടി സ്നേഹിക്കാൻ കഴിയും ഭൂമിക്ക് ഭൂമിയുടെ മുഖപ്പറപ്പിൽ ഭൂമിയുടെ മുഖപ്പറപ്പിൽ ഈ ഭൂമിയുടെ പരപ്പിൽ ഭൂമിയിൽ ഉള്ള ഭൂമിയിലുള്ള ഈ ഇടത്ത് സൂര്യനിക്ക് കീഴെ സൂര്യനിക്ക് സൂര്യന്റെ അടിയിൽ ഭൂമിയോ ഭൂമിയുടെ പതലത്തിൽ സൂര്യനടിയിൽ ഫസ്റ്റ് ലുക്ക് നമ്മുടെ ലുക്കാകണം ആദ്യം നാം ആയിരിക്കണം അവരെ നോക്കേണ്ടത് നാം സ്മൈൽ ചെയ്യണം നാം കൈ കൊണ്ടുപോകണം കൈ കൊടുക്കണം சேர்ந்து டீ குடிக்கலாம் ചേർന്ന് ചായ കുടിക്കാം ஒரு கடைக்கு போகலாம் ഒരു കടയിൽ அவ പോകാം அவ கூப்பிடலாம் അദ്ദേഹത്തെ വിളിക്കാം நம்ம வீட்டுக்கு அவரை கூப்பிடலாம் അവരുടെ വീട്ടിലേക്ക് വിളിക്കാം நான் அவர் വീട്ടിൽ போகலாம் എനിക്ക് അവരുടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാം That's Christian life. അതാണ് ക്രിസ്തീയ ജീവിതം கிறிஸ்து நடந்த மாதிரி യേശു ക്രിസ്തു കാണിച്ച മാതൃക அதை விட்டுட்டு അതിന് പകരം இப்படி பார்க்கறது ഇങ്ങനെ കണ്ണു തുറച്ച് നോക്കുന്നത് இப்படி திரும்பிட்டு போறது കണ്ട ഉടനെ ഇങ്ങോട്ട് നോക്കി പോകുന്നത് இப்படி திரும்பிட்டு போறது അങ്ങോട്ട് നോക്കി പോകുന്നത് ஒரு ஸ்மைலிங் கிடையாது ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല ഫേസ് പണ്ടറിന്റെ നേരെ അഭിമുഖമായി നോക്കാൻ പോലും പറ്റുന്നില്ല മറ്റവരുടെ കാര്യത്തിൽ പോകണം അവരങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകട്ടെ കടശ വാർത്തശ്വരനാണ്